പദപാഠം യതി ക്ഷിതായു യതി വാ പരേത യതി മൃത്യോ അന്തികം നീത ഏവ തം ആ ഹരാമി നിരുതേ ഉപസ്ഥാൽ അസ്പാരുഷം ഏനം ശതശാരദായ യതി ക്ഷിതായു यदि वा परेत यदि मृत्योऽकं नीत एव तम् हरामि निरृते उपस्थाल् अस्पार्षम् एनं शतशारदाय यदि क्षितायु यदि वा परेत യതി മൃത്യോ അന്തികം നീത ഏവ തം ആ ഹരാമി നിരൃതേ ഉപസ്ഥാൽ അസ്പാരുഷം ഏനം ശതശാരദായ